പൂജ്യരായ ഗുരുജനങ്ങളെ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നലെ നടന്ന പ്രഭാഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട സംശയം ഉന്നയിക്കുകയുണ്ടായി സെൻറ്റ് തോമസ് എന്ന ക്രൈസ്തവാചാര്യൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ എന്താണ് എന്ന് വസ്തുതാപരമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ധർമ്മമായതുകൊണ്ട് ഈ വസ്തുതയെക്കുറിച്ച് പരിശോധിക്കുകയുണ്ടായി ഏതെങ്കിലും മതത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ ആത്മീയതയുടെയോ ചിന്താധാരയ്ക്കെതിരെ പ്രവർത്തിക്കുകയും എതിർക്കുകയും ചെയ്യുവാൻ വേണ്ടിയല്ല ഈ സംശയത്തിന് ഉത്തരം പറയുന്നത് മറിച്ച് ഭാരതീയ ചിന്താധാരയ്ക്ക് എതിരെ ഉന്നയിക്കുന്ന അനവധി നീചവും നിന്യവും നികൃഷ്ടവുമായ വരികൾ ഈ ധർമ്മത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി നടത്തുമ്പോൾ അതിനപ്പുറത്ത് എതിരാളികൾ ഉപയോഗിക്കുന്ന വരികൾക്ക് ഉത്തരം പറയണം ചിന്താധാരകളുടെ തെറ്റുകളെ അവരെയും അവരുടെ അനുകൂലികളെയും അറിയിക്കണം സത്യസന്ധമായ വസ്തുത എന്താണെന്ന് അറിയിക്കണം ചിരപുരാതനമായ ഒരു ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ എന്ന രീതിയിൽ മതപരിവർത്തനം നടത്തുമ്പോൾ ആ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ചിന്താധാരകളുടെ ശാസ്ത്രീയവും ചരിത്രപരവുമായ സത്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് സെൻറ് തോമസിന്റെ ചരിത്രം വിവരിക്കുന്നത് പ്രസിദ്ധനായ പ്രൊഫസർ ഐസക് ചരിത്ര വിഭാഗത്തിൽ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി പുറത്തിറക്കിയ പ്രബന്ധത്തിലാണ് ഈ വസ്തുത അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുന്നത് ദീർഘമായ പാരമ്പര്യം അവകാശപ്പെടുക എന്നത് ഏത് സമൂഹത്തിൻ്റെയും പൊതു സ്വഭാവമാണ് സമൂഹ രൂപവത്കരണ പ്രക്രിയയിൽ മിത്തുകൾ രൂപപ്പെടു വരുന്നതും സ്വാഭാവികം തന്നെയാണ് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന മിത്തുകൾക്ക് പലപ്പോഴും യാതൊരുവിധ ചരിത്ര പശ്ചാത്തലവും ഉണ്ടായിരിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ് അത്തരത്തിൽ ശ്രദ്ധേയമായ പാരമ്പര്യവാദമാണ് കേരളത്തിലെ ക്രൈസ്തവർ പ്രത്യേകിച്ചും സുറിയാനി ക്രൈസ്തവർ അവകാശപ്പെടുന്ന അപ്പോസ്തലീക പാരമ്പര്യം അഥവാ സെന്റ് തോമസ് പാരമ്പര്യം കേരളത്തിൽ ക്രിസ്തുമതം ജന്മം കൊള്ളുന്നത് ക്രിസ്തു ശിഷ്യനായ തോമസിൽ കൂടിയാണ് എന്ന് പറയുന്നത് കേവലം മിഥ്യയാണെന്ന് ചരിത്രപരമായി അല്പം വിശകലനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുമ്പേ തന്നെ ക്രിസ്തുമതം എത്തി എന്നത് സത്യമാണ് ആ സത്യത്തിന്റെ മറവിൽ നെയ്തെടുത്ത കഥയത്രേ മുകളിൽ സൂചിപ്പിച്ച സെന്റ് തോമസ് പാരമ്പര്യവാദം തികച്ചും തികച്ചും ഹൈന്ദവ സംസ്കാരവും പാരമ്പര്യങ്ങളും വെച്ച് പുലർത്തിയിരുന്ന ഒരു ചെറിയ സമൂഹമായിരുന്നു ഇവിടുത്തെ ആദിമ ക്രൈസ്തവർ ഈ നില ഏതാണ്ട് പോർച്ചുഗീസുകാരുടെ വരവോളം തുടർന്നിരുന്നു ഇതൊരു ചരിത്രം സത്യം മാത്രമാണ് ജാതി വ്യവസ്ഥയും മറ്റും നിലനിന്നിരുന്ന കേരളത്തിൽ ഇപ്രകാരം ഒരു വിശ്വാസം അതിൻ്റെ രീതിയിൽ വളർന്നിരുന്നു വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാത്രം വ്യത്യാസമുണ്ടായിരുന്ന ഹൈന്ദവ സമൂഹമായിരുന്നു ചുരുക്കത്തിൽ ഇവിടെ ആദിമകാലത്ത് ജന്മം കൊണ്ട ക്രൈസ്തവ സമൂഹം ഇന്നത്തെ കേരള ക്രൈസ്തവ സമൂഹം പരക്കെ വിശ്വസിച്ചു വരുന്ന സെന്റ് തോമസ് പാരമ്പര്യം പിൽക്കാല സാമ്രാജ്യ താൽപര്യവും വൈദേശിക മേൽക്കോയ്മ താൽപര്യവും അടിച്ചേൽപ്പിച്ച കെട്ടുകഥയുടെ ആവർത്തനം മാത്രമാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ഭാരതീയ കാഴ്ചപ്പാടുകളും സവിശേഷതകളും ഇല്ലായ്മ ചെയ്ത് റോമിൻ്റെയോ അന്ത്യോഖ്യായുടെയോ ആധിപത്യമുറപ്പിക്കുക എന്ന തന്ത്രത്തിൻ്റെ പുനരുക്തി മാത്രമാണ് സെൻറ് തോമസ് പാരമ്പര്യ കഥയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഇത് ഞാൻ പറയാൻ കാരണം ഇനിയുള്ള വസ്തുതകൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വസ്തുതകൾ ഈ ചരിത്ര സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു ശിഷ്യനായ തോമസ് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലെത്തി ഇവിടത്തെ നമ്പൂതിരിമാരെ ക്രിസ്തുമാർഗം ചേർത്ത് അവർക്ക് വേണ്ടി കേരളത്തിൽ പലയിടങ്ങളിലായി എട്ടു പള്ളികൾ സ്ഥാപിച്ചു എന്നും അതിനുശേഷം കിഴക്കോട്ട് സഞ്ചരിച്ച് ഏതാണ്ട് മദ്രാസിനടുത്തുള്ള മൈലാപ്പൂർ വരെ എത്തി തുടർന്ന് മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്നുമാണ് ഈ കഥ ഇതൊരു കഥ മാത്രമാണ് ഇത് ആരുടെയോ ഭാവനാവിലാസത്തിൽ മുളച്ച കഥയാവാം പക്ഷേ ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു പരിശോധനയ്ക്ക് തോമസിന്റെ പ്രായം ഭൂമിശാസ്ത്രം നമ്പൂതിരി സമൂഹത്തിന്റെ രൂപവൽക്കരണം പള്ളി സങ്കല്പം യുക്തി തുടങ്ങിയ ചരിത്ര പഠന ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടതായിരിക്കുന്നു ഈ ലേഖനത്തിൽ അത്തരമൊരു ചെറിയ ഉദ്യമം ചരിത്ര വസ്തുതകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും സത്യസന്ധമായി അന്വേഷിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞാനത് ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ് എ ഡി ഇരുപത്തിയെട്ടിലാണ് ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നത് ക്രിസ്തുവാബ്ദം അൻപത്തിരണ്ടിലാണ് തോമസ് കേരളത്തിലെത്തിയത് എന്നതാണ് ഐതിഹ്യം അതായത് ക്രിസ്തു ജനിച്ച് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് കേരളത്തിലെത്തിയത് ക്രിസ്തു മുപ്പത് വയസ്സിനു ശേഷമാണ് മതപ്രചരണം ആരംഭിച്ചത് ഇത് തീർച്ചയായും അന്നാട്ടിലെ ആളുകളുടെ ഗുരുവിനോടോ പ്രവാചകനോടോ ഉള്ള മനോഭാവം വെളിവാക്കുന്നു ഗുരു അഥവാ പ്രവാചകൻ തീർച്ചയായും പക്വത ആർജിച്ച വ്യക്തിയായിരിക്കണം അതുകൊണ്ടാവാം ക്രിസ്തു പോലും മതപ്രചാരണം ആരംഭിക്കുന്നത് മുപ്പത് വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരായി തീർന്നവർക്ക് അക്കാലത്ത് മുപ്പത് വയസ്സിലധികമാവാനാണ് സാധ്യത എന്നുള്ളത് വസ്തുതയാണല്ലോ അതുകൊണ്ട് തോമസ് ക്രിസ്തു ശിഷ്യനാകുമ്പോൾ ഏതാണ്ട് നാൽപ്പത് അൻപത് വയസ്സിനിടയിലാവാനാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്നുള്ളതാണ് സാധ്യത ബൈബിൾ ഏതാണ്ട് ക്രിസ്തുവാബ്ദം അൻപതിനും എഴുപതിനും ഇടയ്ക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ബൈബിൾ രചന തുടങ്ങുന്ന കാലത്ത് ശിഷ്യന്മാരെല്ലാം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നതായി ചരിത്രം സൂചന നൽകുന്നുമുണ്ട് ക്രിസ്തുവോ ശിഷ്യന്മാരോ അല്ല ബൈബിൾ എഴുതിയത് ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും ദർശനങ്ങൾ പിൽക്കാലത്ത് എ ഡി അൻപതിനും എഴുപതിനും ഇടയ്ക്ക് മൂപ്പന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അപ്പോസ്തല സംഘം ആണ് എഴുതിയതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ ക്രിസ്തുവാബ്ദം അൻപതിനു മുൻപ് എല്ലാ ശിഷ്യന്മാരും മരിക്കുകയോ രക്തസാക്ഷിത്വം വരിക്കുകയോ ചെയ്തിരിക്കാം ചരിത്രം തരുന്ന സൂചന ഇതാണ് അഥവാ ക്രിസ്തുവാബ്ദം അൻപത്തിരണ്ടിൽ കേരളത്തിലെത്തിയെങ്കിൽ അപ്പോൾ തോമസിന് എഴുപത് വയസ്സെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത ഇത്ര വൃദ്ധനായൊരു വ്യക്തിക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അക്കാലത്ത് കേരളത്തിലെത്താനാകുമോ അഥവാ എത്തിയാൽ തന്നെ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന വിവിധങ്ങളായ ഗ്രാമ്യഭാഷകളിലൂടെ മതപ്രചരണം നടത്താൻ കഴിയുമോ ഈ സംശയങ്ങൾക്ക് യുക്തിസഹമായ മറുപടി കണ്ടെത്തുകയേ വഴിയുള്ളൂ അതാണ് ചരിത്ര സത്യം പഠിക്കുന്ന വ്യക്തി ചെയ്യേണ്ടതും കേരളത്തിൽ തോമസ് എത്തി എന്നതിന് യാതൊരു ചരിത്രരേഖകളുമില്ല കേരളത്തിലെത്തിയ തോമസിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ലേഖനങ്ങളോ സുവിശേഷങ്ങളോ ഉള്ളതായി ഒരു തെളിവുമില്ല ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ പകുതി ഭാഗങ്ങളും പുതുതായി മതപരിവർത്തനം നടത്തിയ വിവിധ ദേശങ്ങളിലെ ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ അത്രേ അത്തരത്തിലൊരു ലേഖനം കേരള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവകാശപ്പെടാനില്ല അതുകൊണ്ട് കേരളത്തിൽ ക്രിസ്തുമതം എത്തിയത് ആരുടെയും ഭൂതപൂർവമായ ശ്രമത്തിലൂടെ അല്ല എന്ന് മനസ്സിലാക്കാം കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന ചരിത്രരേഖ തരിശാപ്പള്ളി ചേപ്പാടാണ് ഇതിൻ്റെ കാലപ്പഴക്കമാകട്ടെ ഏതാണ്ട് ഒൻപതാം നൂറ്റാണ്ടും കൃത്യമായി പറഞ്ഞാൽ എ ഡി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് എന്നതും ചരിത്രാന്വേഷകന്റെ ദൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ചരിത്ര വസ്തുതയാണ് കേരളത്തിൽ വന്ന തോമസ് നമ്പൂതിരിമാരെ മാർഗം ചേർത്തു എന്നത് പരക്കെ വിശ്വസിക്കുന്നു ഇതിനും യാതൊരു ചരിത്ര കേരളത്തിൽ സമൂഹ രൂപവൽക്കരണത്തിൽ നമ്പൂതിരിമാർ എപ്രകാരം പ്രവർത്തിച്ചിരുന്നു എന്ന് പരിശോധിച്ചാൽ ഏതാണ്ട് ക്രിസ്ത്വാബ്ദം നാലാം നൂറ്റാണ്ടു വരെ നമ്പൂതിരി എന്ന സമൂഹം രൂപപ്പെട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കാം ലോകൻ ഇളംകുളം എന്നിവരുടെ അഭിപ്രായത്തിൽ നമ്പൂതിരി സമൂഹം രൂപപ്പെടുന്നത് യഥാക്രമം ഏഴും എട്ടും നൂറ്റാണ്ടുകളിലാണ് ആ സ്ഥിതിക്ക് പിന്നെ എങ്ങനെ ഇല്ലാത്ത നമ്പൂതിരിയെ കൊണ്ട് വരാത്ത തോമസിന് ക്രിസ്തുമാർഗം സ്വീകരിപ്പിക്കാൻ കഴിയും ഈ മതപരിവർത്തനവാദം യുക്തിക്ക് നിരക്കുന്നതാണോ ഇതൊരു പുനരുക്തിവാദം മാത്രമാണ് തോമസ് എന്ന ക്രിസ്തു ശിഷ്യൻ ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള കാൻഡഹാറിലാണ് എത്തിയത് എന്ന് ക്രൈസ്തവ വേദശാസ്ത്ര പണ്ഡിതന്മാർ പരക്കെ അംഗീകരിച്ചു തുടങ്ങിയ സത്യമാണ് കാൻഡഹാറിലെത്തുക എന്നത് യുക്തിക്ക് നിരക്കുന്നതത്രേ നേരെ മറിച്ച് ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു വിദേശി എത്തുകയും അവിടെയുള്ള ഉന്നത കുലജാതരായ ആളുകളെ ക്രിസ്തുമതത്തിൽ ചേർക്കുകയും ചെയ്യുക എന്നത് പൊള്ളയായ പാരമ്പര്യവാദം തന്നെ എന്നതിന് യാതൊരു സംശയവുമില്ല ഈ വരികൾ ശ്രീ എൻ കെ ജോസ് ആദിമ കേരള ക്രൈസ്തവർ എന്ന ലേഖനത്തിൽ പുസ്തകത്തിലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച തോമസ് മൈലാപ്പൂർ വരെ എത്തി എന്നാണ് വിശ്വാസം ആ വിശ്വാസം ശരിയെങ്കിൽ എന്തുകൊണ്ട് സഹ്യപർവ്വതത്തിൻ്റെ കിഴക്ക് ക്രൈസ്തവരോ അവരുടെ ആരാധനാ സ്ഥലങ്ങളോ കൊളോണിയൽ കാലഘട്ടത്തിനു മുൻപ് ഉണ്ടായില്ല എന്ന ഈ ചോദ്യവും വീണ്ടും അവശേഷിക്കുന്നു കേരളത്തിൽ മതപരിവർത്തനം നടത്തി എട്ടു പള്ളികളും സ്ഥാപിച്ചതിനു ശേഷം നിബിഡ വനങ്ങളിലൂടെ സഞ്ചരിച്ച് മൈലാപ്പൂരിലെത്തണമെങ്കിൽ എത്ര കാലം വേണ്ടി വരുമെന്ന് ചിന്തിക്കുക ഇത്രയും വൃദ്ധനായ തോമസിന് അത് സാധിക്കുമോ ക്രിസ്ത്വാബ്ദം എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിച്ച തോമസിൻ്റെ ഏതെങ്കിലും അസ്ഥിയോ അതിൻ്റെ ഭാഗങ്ങളോ ആയിരത്തി എഴുന്നൂറിലധികം വർഷം കേടുകൂടാതെ ഈ മണ്ണിൽ കിടക്കുമോ അത്തരത്തിലുള്ള ഒരു അസ്ഥി കഷ്ണം മൈലാപ്പൂരിലുള്ള സെൻറ് തോമസ് മൗണ്ട് ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് പലരും വിശ്വസിക്കുന്നു ഈ ലേഖകന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് അപ്രകാരമൊന്നുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക ക്രിസ്തുമത ചരിത്രം പരിശോധിച്ചാൽ പള്ളി രൂപപ്പെടുന്നത് തന്നെ നാലാം നൂറ്റാണ്ടോടുകൂടി മാത്രമാണ് എന്ന് മനസ്സിലാക്കാം അതുവരെ ചെറിയ ക്രൈസ്തവ സമൂഹങ്ങളുടെ കൂട്ടായ്മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആരാധനാലയത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുവാൻ പോലും കഴിയാതിരുന്ന കാലത്ത് കേരളത്തിലെത്തിയ വിദേശിയായ മതാചാര്യന് എങ്ങനെ എട്ട് പള്ളികൾ സ്ഥാപിക്കാൻ കഴിയും മാത്രമല്ല ആ എട്ട് പള്ളികളിൽ മനുഷ്യവാസമില്ലാതിരുന്ന നിബിഡ വനപ്രദേശങ്ങളായ നിലയ്ക്കലും മലയാറ്റൂരും ഉൾപ്പെടുമെന്ന് പറയുമ്പോഴേ ഈ കഥയുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ ഈ പള്ളി സ്ഥാപന കഥ വെറും പാരമ്പര്യവാദത്തിൽ അധിഷ്ഠിതമായ ഐതിഹ്യത്തിൻ്റെ സ്ഥാപനവൽക്കരണം മാത്രമാണ് എന്നതിൽ ലേശവും സംശയമുണ്ടാകുവാൻ വഴിയില്ല ക്രിസ്തുവാബ്ദം മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഏഷ്യ മൈനറിലെ നിഖ്യ എന്ന സ്ഥലത്ത് വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രതിനിധികൾ ഒത്തുചേരുന്നതുവരെ ചിട്ടപ്പെടുത്തിയ ആരാധനാക്രമം പോലും ക്രൈസ്തവർക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ക്രൈസ്തവ വ്യവസ്ഥിതികൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിരുന്നതുകൊണ്ട് ആദിമ ക്രൈസ്തവർ ആരാധനാക്രമം ഉണ്ടാക്കുന്നതിൽ താല്പര്യം കാട്ടിയുമിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പിന്നെ എങ്ങനെ തോമസിനെ പള്ളികൾ സ്ഥാപിക്കാനും തദ്ദേശീയരായ മാർഗവാസികൾക്ക് ആരാധനക്രമം നൽകുവാനും കഴിയും ക്രിസ്തുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും യൂറോപ്പിലും മധ്യേഷ്യയിലും റോമാ സാമ്രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും വസിച്ചിരുന്ന യൂദ്ധന്മാരായിരുന്നു ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ് അവർ യത്നിച്ചത് എന്ന് ക്രൈസ്തവ വേദശാസ്ത്ര പണ്ഡിതന്മാർ പോലും സമ്മതിക്കുന്ന സത്യമാണല്ലോ മത്തായിയുടെ സുവിശേഷം അധ്യായം പത്ത് വാക്യം അഞ്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ക്രിസ്തുമതം ബഹുജന പ്രസ്ഥാനമായി തീരുന്നത് പോളിൻ്റെ വരവോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ പോളിനെ വിശ്വാസികളുടെ അപ്പോസ്തലൻ അപ്പോസൽ ഓഫ് ദ ജെൻറ്റ്ലിയർ എന്നാണ് വിളിച്ചിരുന്നത് ഇതായിരുന്നു ആദിമ ക്രൈസ്തവ മതത്തിൻ്റെ മതപ്രചാരണ തന്ത്രമെങ്കിൽ പിന്നെ ക്രിസ്തു ശിഷ്യനും യഹൂദനുമായ തോമസ് യഹൂദന്മാരല്ലാത്ത കേരളീയരെ ക്രിസ്തുമതത്തിൽ ചേർക്കുവാൻ കൊടുങ്ങല്ലൂരെത്തി എന്നത് ഭാവനാ സൃഷ്ടിയല്ലാതെ മറ്റെന്താണ് ക്രിസ്തു ക്രിസ്തുവാബ്ദം എഴുപതാം ആണ്ടിൽ റോമാ കൈസർ ടൈറ്റസ് ജെറുസലോം പട്ടണം പൂർണ്ണമായും നശിപ്പിച്ച് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദന്മാരെ ആട്ടിപ്പായിച്ചു അതിനുശേഷമാണ് യഹൂദന്മാർ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുടിയേറ്റം നടത്തിയത് അതുകൊണ്ട് ക്രിസ്ത്വാബ്ദം അൻപത്തിരണ്ടാം ആണ്ടിൽ തോമസ് കേരളത്തിലെത്തി ഇവിടത്തെ ഹൂതന്മാരെ ക്രിസ്തുമതത്തിൽ ചേർക്കുവാൻ ശ്രമിച്ചതായി അനുമാനിക്കുവാൻ സാധ്യമല്ലല്ലോ ഇനി ആദിമ ക്രൈസ്തവർ കുരിശ് അടയാളമായി സ്വീകരിച്ചിരുന്നില്ല എന്നത് പരക്കെ അംഗീകരിക്കുന്ന സത്യമാണ് പിന്നെ എങ്ങനെയാണ് മാർത്തോമ തോമാശ്ലീഹ കുരിശ് എന്ന് വിളിക്കുന്ന ശ്ലീഹാ കുരിശ് കേരള ക്രൈസ്തവരെ പാരമ്പര്യത്തിൻ്റെ മുഖമുദ്രയാക്കി അണിയിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ചുരുക്കത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്ന പരദേശികളായ സ്വാർത്ഥ വാഹക സംഘങ്ങളുടെ വ്യാപാര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി പറഞ്ഞു പ്രചരിപ്പിച്ച കെട്ടുകഥകളുടെ ബിംബീകരണത്തിൻ്റെ ഫലമാണ് ഇന്ന് കേരള ക്രൈസ്തവർ പരക്കെ പറഞ്ഞു വരുന്ന സെന്റ് തോമസ് പാരമ്പര്യം പിന്നെ എങ്ങനെ ക്രിസ്തുമതം കേരളത്തിലെത്തി എന്ന ചോദ്യം അവശേഷിക്കുന്നു സ്വാർത്ഥവാഹക സംഘങ്ങളിലായിരിക്കാം ക്രിസ്തുമതത്തെ മലയാളക്കരയിൽ എത്തിച്ചത് ക്രിസ്തുവിന്റെ ജനനത്തിനു മുൻപ് തന്നെ മൺസൂൺ വാദങ്ങളെ ആശ്രയിച്ച് വ്യാപാരി സംഘങ്ങൾ കടൽ മാർഗം കേരളത്തിലെത്തിയിരുന്നു ഉൾപ്പെടെയുള്ള മിഷണറി മതങ്ങൾ വ്യാപാരി സംഘങ്ങളോട് ബന്ധപ്പെട്ടാണ് മതപ്രചരണം നടത്തിയിരുന്നത് എന്ന സത്യം കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട് കറുത്ത യഹൂദന്മാരുടെ ജനനം പോലെ ആയിരിക്കാം ഒരു പക്ഷേ ക്രിസ്തുമതവും കേരള മണ്ണിൽ ജനിച്ചു വീണത് യഹൂദന്മാരായ കച്ചവടക്കാർ വ്യാപാരാർത്ഥം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെത്തി തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു ഇത് ഏതാണ്ട് കല്യാണത്തിന്റെ രീതിയിലായിരുന്നു താനും അവരിൽ ജനിച്ചിരുന്ന കുട്ടികളെ യഹൂദ പാരമ്പര്യത്തിലും ചിട്ടയിലും വളർത്തി അങ്ങനെ കറുത്ത യഹൂദവർഗം രൂപപ്പെട്ടു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും തനി യഹൂദ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എങ്കിലും നരവംശാസ്ത്രപരമായി that is when we say about anthropological knowledge അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ കറുത്ത യഹൂദ സമൂഹങ്ങൾ അവർ തികച്ചും മറ്റൊരു വിധ മാനവരാശിയാണ് അവർ വേറെ തന്നെയായിരുന്നു ഇവർക്ക് വെളുത്ത യഹൂദ സമൂഹങ്ങളോട് രൂപശാസ്ത്രപരമായ സാദൃശ്യവും ഉണ്ടായിരുന്നില്ല ഈ രീതിയിലാവാം ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം കേരളത്തിലെത്തിയത് ആദിമ നൂറ്റാണ്ടുകളിൽ കേരളത്തിലെത്തിയ ക്രൈസ്തവ വ്യാപാരികൾക്ക് കേരള സ്ത്രീകളിൽ ജനിച്ചവരാകാം ഇവിടത്തെ ആദിമ ക്രൈസ്തവർ കേരളത്തിലെ അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ വ്യാപാരത്തിലും കൃഷിയിലും താല്പര്യമുള്ളവരായിരുന്നു ഒരു പക്ഷേ ഈ കച്ചവട പാരമ്പര്യം കൊണ്ടായിരിക്കാം അവർ കേരളത്തിൽ തങ്ങുവാൻ ഇടയായത് ക്രിസ്ത്യാനികൾ അടുത്ത കാലം വരെ വൈദേശീയ ഭാഷകൾ അവരുടെ ആരാധനാ ഭാഷയായി സ്വീകരിച്ചിരുന്നതും ഈ വൈദേശിക ബന്ധത്തെ സാധൂകരിക്കുന്നുണ്ട് താനും ക്രിസ്ത്യൻ സാമൂഹ്യ ബന്ധങ്ങൾ തദ്ദേശീയ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി തുടർന്നിരുന്നതിൻ്റെ പശ്ചാത്തലവും ഇതാകാം ചുരുക്കത്തിൽ കേരളത്തിലെ ക്രൈസ്തവർക്ക് സെൻറ് തോമസ് പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമല്ല ഒരു പക്ഷേ മറിച്ച് ലോകത്തിലെ ഇതര ക്രൈസ്തവ സമൂഹങ്ങളെക്കാൾ കൂടുതൽ കാലപ്പഴക്കം അവർക്ക് അവകാശപ്പെടാം പക്ഷേ ഇവർ തോമാശ്ലീഹയുടെ അനന്തരാവകാശികളാണ് എന്ന് പറയുന്നതിൽ ചരിത്രപരമായ സത്യം അല്പം പോലും കാണുവാൻ സാധ്യമല്ല സ്വാർത്ഥ വാഹക വാഹകമതമെന്ന നിലയിൽ ക്രിസ്തുമതം തുറമുഖ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദ്യം ഉയർന്നേക്കാം ക്രിസ്തുമതം കേരളം മുഴുവനും എങ്ങനെ വ്യാപിച്ചു എന്ന വേറൊരു ചോദ്യവും ഉയർന്നേക്കാം അതിനു മറുപടി കിട്ടണമെങ്കിൽ ഇവിടെ സാമൂഹ രൂപവൽക്കരണത്തിന്റെ ചരിത്രം കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു കേരള സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ വളർന്ന് വികസിച്ചു വന്നതായതുകൊണ്ട് ഇപ്രകാരമുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിൻബലവും കൂടി പരിശോധിച്ചാൽ ഇതിനു നമുക്ക് ഉത്തരം ലഭിക്കും ബൗദ്ധ സമൂഹത്തിൻ്റെ പതനം ഒരു പരിധിവരെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു കേരളത്തിലെ ക്രൈസ്തവരെ മാർഗപ്പിള്ളമാർ എന്ന് വിളിച്ചിരുന്നത് ഇപ്രകാരമാണ് ഇത് പിന്നീട് മഹാപിള്ള മാപ്പിള എന്നായി മാറി അതായത് മാർഗപ്പിള്ള മഹാപിള്ള പിന്നെ മാപ്പിള എന്നായി മാറി തിരുവിതാംകൂറിൽ ക്രൈസ്തവരെ മാപ്പിളമാർ എന്ന് വിളിക്കുന്നു എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ ശ്രീ എൻ കെ ജോസ് ആദിമ കേരള ക്രൈസ്തവർ എന്ന പുസ്തകത്തിലെ നൂറ്റിയൊന്ന് രണ്ട് പേജുകളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ബുദ്ധമാർഗത്തിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്കുള്ള മാറ്റത്തെ സാധൂകരിക്കുന്നു അഷ്ടാംഗമാർഗമാണല്ലോ മാർഗമാണല്ലോ ബുദ്ധമതത്തിൻ്റെ ആധാരശില മോക്ഷത്തിനുള്ള മാർഗം എന്ന നിലയിലാണ് മാർഗം ചേരൽ എന്ന പദം മതപരിവർത്തനത്തിന് നൽകി വന്നത് അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തുമത വ്യാപനത്തിൽ ബുദ്ധമതത്തിനുള്ള പങ്കും വ്യക്തമാകും സെന്റ് തോമസിൻ്റേത് എന്ന് പറയുന്ന ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതേതോ ബോധിസത്വന്റെ ചിത്രത്തിന് രൂപഭേദം വരുത്തിയതാണ് എന്ന് മനസ്സിലാകാം പിൽക്കാലത്ത് ബുദ്ധമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാർഗം ചേർന്ന തദ്ദേശീയർ ആരാധിച്ചിരുന്ന ഏതോ ബോധിസത്വ വിഗ്രഹത്തെ വികലപ്പെടുത്തി കേരള ക്രിസ്തുമതധാരയിൽ ചേർത്തതാവാം ഇന്ന് ക്രൈസ്തവർ കാണുന്ന സെൻറ് തോമസിൻ്റേതെന്ന് പറയുന്ന വിഗ്രഹം യഥാർത്ഥത്തിൽ ഏതോ ബുദ്ധമതാനുയായിയായ സന്യാസിയുടേതാകാം അത് ഈ വാദത്തെ സാധൂകരിക്കുന്നു ഈ വാദം സാധൂകരിക്കുന്നതിന് പഴയ രോമാചരിത്രം കൂടി പരിഗണിക്കേണ്ടതാണ് റോമിലെ ക്രൈസ്തവർ അവരുടെ പഴയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് ക്രിസ്തുമതത്തിലെ വിശുദ്ധന്മാരുടെ പേരുകൾ നൽകി പുനഃപ്രതിഷ്ഠ നടത്തിച്ച കഥ ചരിത്ര സത്യമാക്കി മാറ്റിയിട്ടുമുണ്ട് ഇന്ന് ക്രൈസ്തവർ ആരാധിക്കുന്ന അഥവാ സൂക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റേതുൾപ്പെടെയുള്ള എല്ലാ രൂപ എല്ലാ രൂപങ്ങളും പഴയ റോമാക്കാരുടെ ദൈവങ്ങളുടേതാണ് അതായത് യേശു രൂപം ഉൾപ്പെടെ നാം ഇന്ന് കാണുന്ന ക്രൈസ്തവർ ഇന്ന് ആരാധിക്കുന്ന ഒരു വിഗ്രഹവും ഒരു രൂപവും യഥാർത്ഥ ക്രിസ്തുവിൻ്റേതോ തോമാശ്ലീഹയുടേതോ ക്രൈസ്തവ ശിഷ്യന്മാരുടേതോ അല്ല എന്നതാണ് ചരിത്ര സത്യം അതെല്ലാം തന്നെ അന്ന് റോമിൽ നിലനിന്നിരുന്ന അതിപുരാതനമായ മറ്റൊരു സംസ്കാരത്തിൻ്റെ പ്രതിരൂപങ്ങളായി വർത്തിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് എന്നർത്ഥം അതുപോലെ തന്നെ സെൻ തോമസിൻ്റെ കാര്യത്തിലും മറ്റേതോ ബുദ്ധ മതാനുയായിയുടെ രൂപവും ഭാവവും എടുത്ത് അദ്ദേഹം തോമാസ് ലീഹയുടേതാണ് എന്ന് വരുത്തി തീർത്തു അതായത് മറ്റൊരു വ്യക്തിയെ തോമാസ് ലീഹയാക്കി പ്രതിഷ്ഠിച്ചു ഇവിടെ സ്ഥാപിച്ച കുരിശുകൾ തോമാസ് ലീഹ കൊണ്ടുവന്നതാണെന്ന് പ്രഖ്യാപിച്ചു ആ ചരിത്രപരമായ സത്യമല്ലാത്ത നുണ നിരന്തരം ആവർത്തിച്ചപ്പോൾ അത് ലോകം അംഗീകരിച്ചു എന്ന് വരുത്തി തീർത്തു ക്രൈസ്തവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന മാർഗം പള്ളി തുടങ്ങിയ പദങ്ങൾ ബൗദ്ധ സമൂഹങ്ങളുടെ സംഭാവനയാണ് അടുത്ത കാലം വരെ ക്രൈസ്തവ സ്ത്രീകൾ ഉപയോഗിച്ചു പോന്ന വസ്ത്രധാരണ രീതി പോലും ബുദ്ധമത പാരമ്പര്യത്തിന്റെ ഉത്തമ ഉദാഹരണമത്രേ ഇനി മറ്റൊരു കാര്യവും കൂടി പരിശോധിക്കാം പി കെ ബാലകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ സജാതിക്ക് പൂർവകാല മഹാത്മ്യം കണ്ടെത്താവുന്ന ചരിത്ര കഥാരചനയിൽ നാം മത്സരിച്ച് വൈഭവം പ്രകടിപ്പിക്കുന്നു അതായത് കേരളത്തിലെ ക്രൈസ്തവരും ഇതിൽ നിന്ന് ഭിന്നമല്ല അതിപുരാതനമായ പാരമ്പര്യം വെച്ചു പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന തോമസ് കേരളത്തിൽ വന്നു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹമാണ് നിലയ്ക്കല്ലെ കുരിശ് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടത് എന്ന് വരുത്തി തീർത്ത് അവിടെ അതിന് പൂർവമാഹാത്മ്യം നൽകി രണ്ട് സഹസ്രാബ്ദത്തിന്റെ പാരമ്പര്യം നൽകി അവിടെ ഒരു പള്ളി പണിയാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കെട്ടുകട കഥ ഉണ്ടാക്കിയതിനെ സ്ഥാപനവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കുക ചുരുക്കത്തിൽ ക്രിസ്തുമതം മലയാളക്കരയിൽ എത്തിയത് ആരുടെയും ബോധപൂർവമായ ശ്രമത്തിൽ നിന്നല്ല മറിച്ച് ചരിത്രപരമായ കാരണങ്ങളാലാകാം പിൽക്കാല വൈദേശീയ താൽപര്യങ്ങൾ തദ്ദേശീയ ക്രൈസ്തവ സമൂഹത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി മെനഞ്ഞെടുത്ത കഥയാണ് സെന്റ് തോമസിന്റെ പാരമ്പര്യം ഇത് ചരിത്ര വസ്തുതയായി നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ മറ്റൊരു വസ്തുത കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കാവുന്നതാണ് ഇപ്രകാരം പറഞ്ഞ് ലേഖനം അവസാനിക്കുന്നു എങ്കിൽ ഈ ലേഖനത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ മറ്റു ചില വസ്തുതകൾ കൂടി ഇത് ഉപരിപ്ലവമായിട്ടെങ്കിലും നമുക്ക് പരിശോധിക്കാം എഴുപത് വയസ്സ് പ്രായമുള്ള സെൻറ് തോമസ് ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ റോമിൽ നിന്ന് ഏതാണ്ട് പതിനായിരത്തോളം കിലോമീറ്റർ ദൂരമുള്ള കേരളത്തിലേക്ക് അറേബ്യയിലെ മരുഭൂമികൾ താണ്ടി അഫ്ഗാനിസ്ഥാൻ വഴി അതിനപ്പുറത്തുള്ള ഇറാൻ വഴി പാകിസ്ഥാൻ കടന്ന് കാശ്മീരിലൂടെയോ രാജസ്ഥാനിലൂടെയോ കടന്ന് ഹരിയാനയും മധ്യപ്രദേശും കടന്ന് മഹാരാഷ്ട്രയും കടന്ന് കർണാടകത്തിലെത്തി അവിടെ നിന്ന് അവസാനം കേരളം വരെ നടന്നു വന്നു അല്ലെങ്കിൽ കാളവണ്ടിയിൽ വന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ വന്നു എന്ന് വിശ്വസിക്കുക തികച്ചും ഒരു വസ്തുത മാത്രമല്ല വന്ന വഴിയിൽ ഒരു സ്ഥലത്തും അദ്ദേഹം മതപരിവർത്തനം നടത്തുകയോ കുരിശ് സ്ഥാപിക്കുകയോ പള്ളി സ്ഥാപിക്കുകയോ ചെയ്തില്ല കേരളത്തിൽ വന്നപ്പോൾ നമ്പൂതിരിമാരെ മതപരിവർത്തനം നടത്തണമെന്നും പള്ളി സ്ഥാപിക്കണമെന്നും കുരിശ് സ്ഥാപിക്കണമെന്നും തോന്നിയത് അതിവിചിത്രമായ ഒരു ഐതിഹ്യമാണ് ബ്രാഹ്മണരെ ആയിരുന്നു സെന്റ് തോമസ് മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിച്ചത് എങ്കിൽ അക്കാലത്ത് ഉത്തരഭാരതത്തിൽ ധാരാളം ബ്രാഹ്മണരുണ്ടായിരുന്നു അവരെ മതം മാറ്റുക എന്നുള്ളത് എളുപ്പവുമായിരുന്നു ഇതിൽ നിന്നെല്ലാം മെനഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു കെട്ടുകഥ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ മതം മാറ്റം നടത്തുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ വഴികളും ഉപയോഗിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ മറ്റ് ക്രൈസ്തവ ക്ഷേത്രങ്ങളും അഥവാ പള്ളികൾ സ്ഥാപിച്ച് ഹൈന്ദവരെ അങ്ങോട്ട് ആകർഷിച്ച് അവരെ ഈ ക്രൈസ്തവ ചിന്താധാരകൾ പഠിപ്പിച്ച് കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്ത് ഹൈന്ദവ ധർമ്മത്തിലു പുച്ഛവും അവഹേള അപകർഷതയുമുണ്ടാക്കി അവരെ ക്രിസ്ത്യാനിയാക്കി തീർക്കുക എന്ന ലക്ഷ്യം മാത്രം ഇത് ജോസഫ് പടിഞ്ഞാറേക്കരയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാരതീയ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഭാരതീയ ചിന്താധാരകളിലൂടെ ഭാരതീയമായ കാഴ്ചപ്പാടിലൂടെ വൈദേശിക ചിന്താധാരയിൽ നിന്നുടലെടുത്ത ക്രൈസ്തവ മതം ഭാരതീയരിലേക്ക് പ്രവഹിപ്പിക്കുക ഹിന്ദുക്കളെ മതം മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തുള്ളത് ഈ പാരമ്പര്യവാദം അഭിമാനത്തിൻ്റെ പ്രശ്നവും കൂടിയല്ല മറിച്ച് മതപരിവർത്തനത്തിനു വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ് പല മാർഗങ്ങൾ ഉപയോഗിച്ച് മൈദയും സോയബീൻ എണ്ണയും ജോലിയും മറ്റു പല രീതിയിലുള്ള പ്രലോഭനങ്ങളും കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം നടത്തുന്ന പ്രചരണ മാർഗങ്ങളിൽ ഒരു പക്ഷേ ആദ്യത്തേത് സെന്റ് തോമസ് വന്നു എന്ന് പറയുക അവസാനത്തേത് സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശ് കേരളത്തിൽ ഞങ്ങൾ കണ്ടെത്തി എന്ന് വരുത്തുക ഇത് മാത്രമാണ് സെന്റ് തോമസിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഈ ഐതിഹ്യം യാഥാർത്ഥ്യത്തിൻ്റെ പുലബന്ധം പോലുമില്ലാത്തതാണ് എന്ന് ക്രൈസ്തവർ വസ്തുതാപരമായി അറിയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്നലെ ചോദിച്ച ഈ സംശയത്തിന് ഉത്തരമായി ഈ പ്രഭാഷണം ഐസക്കിൻ്റെ ആരാധ്യനായ ഐസേക്കിൻ്റെ ലേഖനത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചത് ഇത്രയും ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വിനീത പ്രണാമം ഇനിയൊരു ചോദ്യവും കൂടി ചോദിച്ചിട്ടുണ്ട് അതിൽ ക്രിസ്തുദേവന്റെ ചരിത്രം ചരിത്ര വസ്തുതകൾ യുക്തിക്കനുസരിച്ച് വിവരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സത്യവേദ പുസ്തകത്തിൽ സത്യമല്ലാത്തത് ഉണ്ടോ എന്നൊന്ന് വിവരിക്കണം എന്നുള്ളതാണ് അത് അടുത്ത പ്രഭാഷണത്തിൽ വിവരിക്കുന്നതായിരിക്കും നാളത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓരോരുത്തരും വരുമെന്നും ഓരോ വരിയും സത്യസന്ധമായും വസ്തുതാപരമായും വിശകലനം ചെയ്ത് തെറ്റുകൾ തിരുത്തി വസ്തുതകൾ മനസ്സിലാക്കി ധാർമ്മിക ചിന്താധാരയിലൂടെ ഭാരതീയ പൈതൃകത്തിൻ്റെ സമുജ്വലമായ ഭാവിക്ക് പ്രവർത്തിക്കും